ഇല്ല ഉണ്ടാവില്ലേ നമ്മുടെ സഹോദരിക്കും ഒക്കെ വേണ്ടി വരുമ്പോ കൊടുക്കാതിരിക്കാൻ ഇതൊക്കെ പറയും നമ്മുടെ സഹോദരന്റെ വിവാഹം വരുമ്പോ കിട്ടാൻ വേണ്ടിയും പറയും അപ്പൊ നമ്മൾ ആരും ആ പഴയ ആചാരങ്ങളിൽ ഒന്നിനെ പോലും നയിക്കാത്ത ഹിന്ദുക്കളാണ് ഹിന്ദുക്കളാണ് പക്ഷെ ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും അനുഷ്ഠിച്ചിട്ടില്ല അനുഷ്ഠിക്കാതെ ഹിന്ദു ആകാമെന്ന് കണ്ടെത്തിയവരാണ് നമ്മളല്ല ഒന്നും അനുഷ്ഠിക്കാതെ അനുഷ്ഠാനമൊക്കെ മറ്റുള്ളവർക്ക് പക്ഷെ നമ്മൾ ഹിന്ദുക്കളാണ് ജന്മനാ ഹിന്ദുക്കളാണ് ഇനിയൊന്നും പഠിക്കാനില്ല ഒരു സ്വയംവര മണ്ഡപത്തിൽ നൂറ്റാണ്ടുകളായുള്ള കീഴ്വഴക്കങ്ങൾ നിലനിൽക്കുന്ന ആ മണ്ഡപത്തില് സ്വയംവരത്തിനൊരുങ്ങുന്ന കന്യക കയ്യിൽ വരണമാല്യവും എന്തി മന്ദം മന്ദം സാൽവ സാൽവഹൃദയത്തിലേക്ക് നടന്നെടുക്കുമ്പോഴാണ് ബലം കൊണ്ട് ഭീഷ്മൻ കന്യകയെ അപകരിച്ചുകൊണ്ടിരുന്നത് അന്ന് നിലനിന്ന സ്മൃതിക്ക് വിപരീതമായി ക്ഷത്രിയൻ അവന് ഭാര്യയ്ക്ക് വേണ്ടി ബലം കാണിക്കാം കാരണം ഒരു സ്ത്രീ ബലമുള്ളവനെ വിവാഹം കഴിക്കാൻ ആന്തരികമായി ഇഷ്ടപ്പെടുന്നു പക്ഷേ തനിക്ക് വേണ്ടിയല്ല ബലമുള്ള ഒരുവൻ ഒരു സ്ത്രീയെ അപഹരിച്ചുകൊണ്ടെന്ന് ബലമില്ലാത്തവന്റെ കാൽക്കൽ വെക്കുന്നു സാമ്പ്രദായിക മര്യാദകളെ മുഴുവൻ കാമന ഉല്ലംഘിക്കുന്നു നീതിശാസ്ത്രങ്ങളുടെ ഊടും പാവും അപഗ്രഥിച്ചാൽ ഇതിനെ ന്യായീകരിക്കാൻ ആർക്കുമാവില്ല പക്ഷെ നമുക്ക് ഭീഷ്മനോടുള്ള സ്നേഹം കൊണ്ട് ന്യായീകരിച്ചേ പറ്റൂ ഇവിടെയാണ് വ്യാഖ്യാനങ്ങൾ മാറിപ്പോകുന്നത് ഭീഷ്മൻ പോലും ഇതിനെ നന്നായി വ്യാഖ്യാനിച്ചില്ല ശരശയിൽ കടമ പക്ഷെ നമ്മൾ വ്യാഖ്യാനിക്കും യുധിഷ്ഠിര സർവാംഗസുന്ദരിയും സർവാഭരണ വിഭൂഷിതയുമായ യോഷിത്ത് നവോഢ വിജനമായൊരു രാജവീതിയിൽ രാത്രിയുടെ അന്ത്യയാമത്തിൽ കിടന്നുറങ്ങുമ്പോഴും അവളുടെ സ്വത്തിനും മാനത്തിനും ഭംഗം വരാത്ത രാജ്യമേതോ അതാണ് ഉത്തമ രാജ്യം അത് ഭരിക്കുന്നവനാണ് ഉത്തമനായ ഭരണാധികാരി ഈ നീതി ഞാൻ എഴുതിയതല്ല ഭീഷ്മൻ തന്റെ പൗത്രനായ യുധിഷ്ഠിരൻ ഉപദേശിച്ചു കൊടുത്തതാണ് ഈ സന്ദർഭവും കാശി രാജ്യത്തെ സ്വയംവര മണ്ഡപവും ഒന്ന് ചേർത്ത് വയ്ക്കൂ ഭീഷ്മൻ ഇഷ്ടപ്പെട്ടിരുന്നു ഇത് ചെയ്യാൻ ഇത് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യനും എന്തുകൊണ്ട് ചെയ്യുന്നു ഞാനും നിങ്ങളും ഭീഷ്മനെ വിടാൻ നമുക്കിനി മറ്റൊന്നുമല്ല മമത മമതയുടെ വേളകളിൽ നമ്മൾ എല്ലാ ധർമ്മങ്ങളും അധർമ്മങ്ങളും ഒക്കെ മറന്ന് പ്രവർത്തിക്കുന്നു മമത മാറിയാലോ ഒക്കെ ഇറക്കെ വിളിച്ചു പറയും എല്ലാം എനിക്ക് നിങ്ങൾ ഒരാളോട് പ്രിയം തോന്നിയാൽ അയാളുടെ ചെയ്തികളെയൊക്കെ ന്യായീകരിക്കാനും അതിനൊക്കെ സ്തുതി പാടാനും അതെല്ലാം ഗംഭീരമെന്ന് പറയാനും ഒരുങ്ങുന്ന ഞാൻ തന്നെ ആ മമത വിട്ടുപോകുമ്പോൾ അന്നത്തെ വ്യാഖ്യാനമൊക്കെ മറിച്ച് തിരിച്ചു വ്യാഖ്യാനിക്കും ഈ പാണ്ഡിത്യം എന്നിട്ട് പാണ്ഡിത്യം ഒരു യൂണിവേഴ്സിറ്റി വൈസ് ആകാനോ ഒരു ഉപദേശകനാകാനോ ഒക്കെ എത്രയെത്ര ആളുകൾ ഈ ഭീഷ്മഭാവം കൈക്കൊണ്ട് ഓടി നടക്കുന്നു എന്ന് നമ്മുടെ രാജ്യത്ത് മൊത്തം നോക്കിയാൽ നമ്മളിൽ തന്നെ എത്ര ഭീഷ്മർമാർ ഇങ്ങനെ അലയുന്നു എന്ന് നോക്കിയാൽ ഈ കഥ മനസ്സിലാണ് ആ കുട്ടികളെ കൊണ്ടുവന്നു അമ്പ വിനയപൂർവ്വം അപേക്ഷിച്ചു ഞാൻ സാല്ലുവനിൽ അനുഗ്രഹത്തെയാണ് വിട്ടു പോയി തിരിച്ചു ഭീഷ്മനെ തന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധമായി ഓടി നടന്നു പഠിച്ചില്ല ബലമാണ് ധർമ്മമെന്നറിയുന്ന ഭീഷ്മൻ ബലം കൊണ്ട് തന്നെ പിടിച്ചു ഗുരുവായ പരശുരാമനോട് വരെ ഏറ്റുമുട്ടി വിജയിച്ചു അഥവാ പരശുരാമനും ഭീഷ്മനും തോറ്റില്ല എന്ന് പറയുന്ന കൂടുതൽ ശരി അമ്പ വീണ്ടും അലഞ്ഞു ആ മനസ്സുകളിൽ പ്രതികാരം വിത്തിട്ടു അത് മറ്റൊരു ജന്മത്തിന് പൂർത്തീകരണത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യുന്നു ദുരുഭം നമ്മിലൊക്കെ എത്ര അമ്പമാർ ഇനിയും ജന്മങ്ങൾ തേടുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ മറന്നുപോകാത്ത പ്രതികാരങ്ങളുടെ ഓരോ കർമ്മവും ഞാൻ ചെയ്യുമ്പോൾ എന്നിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു എന്ന് വിശ്വസിക്കാതെ അവയെ വീണ്ടും വീണ്ടും ബീജ ബീജാപാപം ചെയ്ത് വളർത്തിക്കൊണ്ടിരുന്ന എത്രയെത്ര ആണും പെണ്ണുമല്ലാത്ത അമ്പ നമ്മിലെല്ലാം ഉണ്ടെന്ന് ആലോചിക്കും ഭീഷ്മനും കാത്തിരിക്കാൻ തയ്യാറാകും വിചിത്രവീരൻ മരിക്കുന്നു മര്യാദയനുസരിച്ച് സത്യവതി വിളിച്ചിട്ട് പറയുന്നു കുഞ്ഞെ രാജ്യമന്യാധീനപ്പെടും സന്തതി പരമ്പരകളില്ല പൂർവോക്തമായ രീതിയിൽ ആ രാജ്യത്തിലെ ഉത്തമനായ പ്രജയെ രാജാവാക്കുകയല്ല വംശത്തിൽ നിന്ന് തന്നെ വേണം വംശവൃക്ഷത്തിൽ നിന്ന് തന്നെ വേണം ഏതാണ് വംശവൃക്ഷം ഒരു നിശ്ചിത കാലയളവിനുള്ളത് മാത്രമോ അതല്ല ഈ മനുഷ്യ സാഗരം മുഴുവനുമോ അതല്ല ഈ മനുഷ്യ സംശയം മാത്രമല്ല തിരിയക്കുകളും സസ്യങ്ങളും എല്ലാം ചേർന്ന് വിശാലമായി വിശ്വം മുഴുവനുമോ മനുഷ്യനിർമ്മിതങ്ങളായ നിയമങ്ങൾ അവയുടെ പരിലാളനയിൽ വയ്ക്കുന്നവർ ഇതൊക്കെ ദേവനിർമ്മിതങ്ങളായ വംശവൃക്ഷങ്ങളാണോ ഞാൻ ജനിച്ച വീട് അതിൽ എന്റെ സഹോദരങ്ങൾ അതിലൊരാൾ കേൾക്കുന്ന വേദന വരുമ്പോൾ ഒത്തുകൂടുകയും ആരോടും ആക്രമിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന കുടുംബ ബന്ധങ്ങൾ ഒരാശ്രമം അതിനെ ഒരു വ്യക്തിയെ മറ്റൊരാൾ അല്പം ചീത്ത വിളിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ഓടിക്കൂടുന്ന നാം ഉണ്ടാക്കിയ ഒരു നിയമത്തിന്റെ ഉള്ളിൽ മാത്രമേ ഈ മനുഷ്യബന്ധങ്ങളുള്ളൂ അവിടെ മാത്രമേ ഈ സഹിഷ്ണുതയുള്ളൂ അവിടെ മാത്രമേ ഈ സ്നേഹവും ഭാവങ്ങളുമുള്ളൂ വ്യക്തിയിൽ ആവിർഭവിച്ച് വ്യക്തിയുടെ പരിമിതികളിൽ നിന്ന് കുടുംബമായും ഗ്രാമമായും നഗരമായും സംസ്ഥാനമായും ദേശമായും ഒക്കെ സങ്കുചിതപ്പെടുത്താവുന്ന ഈ മാനവികതയുടെ അതിർവരം എവിടം വരെയാണ് അതിലെ ആരാണ് പുത്രൻ ജന്മജന്മാന്തരങ്ങളുടെ ആരാണ് ശിഷ്യൻ ആരാണ് ഗുരു ഉശൃംഖലമായ ഈ ഒരു ചോദ്യം ഭാരത മനസ്സുകളെ നൂറ്റാണ്ടുകളായി തവിപ്പിച്ചു പോന്നിട്ടുണ്ട് അവന്റെ പഠനങ്ങളും അവന്റെ കർമ്മമേഖലകളും അവൻ സ്വായത്തമാക്കിയ അറിവുകളും ഇതിനുത്തരം തരാത്തപ്പോഴൊക്കെ അവൻ തപിച്ചിട്ടുണ്ട് അവിടെയാണ് വ്യാസൻ നമ്മെ ഒരു നിമിഷം കൊണ്ടെത്തിക്കുന്നത് വിചിത്രവീരൻ മരിച്ചു ഈ രാജ്യത്തിനാര് മകനെ ഗംഗാദത്ത ഭീഷ്മ നീ വിവാഹം കഴിക്കണം ഈ കുട്ടികളിൽ ഒരാളിൽ നീ പുത്രനെ ജനിപ്പിക്കണം സൂര്യൻ പഥം മാറി സഞ്ചരിക്കാം ഉദയാസ്തമനങ്ങൾ മാറിമറിയാം ഭൂമിയെ കാലം ഗ്രസിക്കാം ഇല്ലമേ ഭീഷ്മന്റെ ശപഥം മാത്രം മാറില്ല രാജ്യം എനിക്ക് വേണ്ട ഞാൻ വിവാഹവും കഴിക്കില്ല ജാഗ്രതയിൽ ഇത് നൂറ് ശതമാനം ശരിയാണ് രണ്ടാമത്തത് സ്വപ്നത്തിലും ശരിയാണ് ആദ്യത്തത് സ്വപ്നത്തിലും ശരിയാണെന്ന് പറഞ്ഞുകൂടാ രാജ്യം വേണ്ട എന്നത് രാജ്യം വിട്ടിട്ട് വനത്തിലേക്കൊന്നും പോയില്ല വനസമ്പത്തവും സമ്പത്തമായ ഭജനീയമായ സംഭജനീയമായ ആത്മബോധത്തിലേക്ക് പോയില്ല പോയിരുന്നുവെങ്കിൽ ശാന്തി ഉണ്ടാകുമായിരുന്നു വനനീയം സംഭജനീയമെന്ന് പണിനി സൂത്രാർത്ഥത്തിൽ പറയും വനസമ്പത്തവും അതിലേക്ക് പോയില്ല കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു വഴിയും കണ്ടുപിടിച്ചു അമ്മ തന്നെ കണ്ടുപിടിച്ചു എന്റെ പുത്ര പൗത്രാദികൾക്കുള്ളതാണല്ലോ ഈ സാമ്രാജ്യം എന്റെ ഒരു പുത്രനുണ്ട് തന്റെ പൂർവ്വരൂപത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നെടുത്ത് തന്റെ പൂർവ്വരൂപത്തോട് ഏറ്റവും അടുത്തെത്തുകയാണ് വ്യാസം ഈ വാസനാജാലങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ആ കുണ്ടലിനെ ഉണർന്ന് അതിന്റെ പരമോദാരമായ ഫലം ആത്മവിദ്യയായി നമുക്ക് കിട്ടാതിരിക്കില്ല വേദം വ്യസിച്ച വ്യാസൻ ഇത് മറ്റൊരു ആംഗിളിൽ നിങ്ങൾക്ക് നോക്കിക്കാണാം ആധുനികന്റെ ആംഗിളിൽ അവിടെയാണ് പണ്ഡിറ്റ് കറുപ്പനും ഋഷിയും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് മാലോകർക്കും അതിപ്രമോദവിയലും ശ്രീമൻ മഹാഭാരതം ചേലേറും തതുപജ്ഞമായി വിലസും ശകുന്തളം നാടകം ഈ ലോകോത്തര സൃഷ്ടി രണ്ടും അതുലം ചേലൊത്ത വാലത്തിതൻ ആലോലാമല നീല നീരജ മിഴിത്തുമ്പിന്റെ വമ്പല്ലയോ അങ്ങനെയും പഠിക്കാം പക്ഷെ പോരായ്മയാണ് അത് പോരാ അതുകൊണ്ട് ദുഃഖങ്ങളാകില്ല ആലോലാമല നീല നീരജ മിഴിത്തുമ്പിന്റെ വമ്പ് അതുകൊണ്ട് അമ്മ തന്നെ പറഞ്ഞു മോനെ എനിക്കൊരു പുത്രനുണ്ട് അവനെ വരുത്തു വരുത്തി അദ്ദേഹം വളരെ നല്ല കാര്യം പറഞ്ഞു ഒരു പുത്രൻ ഉണ്ടാകേണ്ടത് ധർമ്മത്തിൽ നിന്നാണ് ധർമ്മജനു മാത്രമേ സുഖം തരാൻ കഴിയൂ എല്ലാ പുത്രനും സുഖം തരില്ല ഉത്തമനായ പുത്രനെ സുഖം തരും ഉത്തമനായ പുത്രൻ ജനിക്കുന്നതിന് തപസ് എല്ലാ ജീവികൾക്കും പുത്രന്മാർ ജനിക്കുന്നുണ്ട് കുറെ കഴിയുമ്പോൾ ആ ജീവികൾ തന്നെ എന്നെ കൊത്തിപ്പിരിച്ചു വിടാറുണ്ടല്ലേ കൂടെ നിന്ന് കഴിഞ്ഞാൽ വലിയ ഗതികേടാണ് തമ്മിലടിക്കേണ്ടി വരും കാരണം തന്റെ പുത്രൻ തന്റെ ഭാര്യയെ അവന്റെ അമ്മയോടൊപ്പം വരെ സഹസേനം ചെയ്യുന്നത് കണ്ടിരിക്കേണ്ടി വരും മറ്റ് ജീവജാലങ്ങൾക്ക് അതുകൊണ്ടാണ് അവ നേരത്തെ തന്നെ പിരിച്ചുവിടുന്നത് കാമന അത്ര ഭയങ്കരമാണ് മൃഗതുല്യതയിൽ അതിൽ നിന്ന് മനുഷ്യൻ മാറിയവനാണ് അതുകൊണ്ട് അവന് തപസ് വേണം പുത്രൻ ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെ ഈ സംസ്കാര കർമ്മങ്ങളൊക്കെ പറഞ്ഞത് വിവാഹം വെറുതെ നടത്തുന്നതല്ല നാളെ രാവിലെ ഒരു മുഹൂർത്തം കണ്ടുപിടിച്ചു ഒരു പെങ്കൊച്ചിനെ പിടിച്ച് കയ്യിലും കൊടുത്തു വിവാഹമായി ഒരു കൊല്ലത്തിനുള്ളിൽ പുത്രനുമായി എന്താ വേണ്ടത് സുഖായി ഇതാണ് എല്ലാ അച്ഛനമ്മമാരും വിചാരിക്കുന്നത് നല്ല വഴി ഭാരതത്തിന്റെ തനതായ വഴിയുണ്ട് വിവാഹത്തിന് പെൺകുട്ടിയെ മംഗളയാക്കണം ആദ്യം അച്ഛനാദ്യം ചെയ്യേണ്ടത് മംഗളയാക്കിയാൽ പോരാ ആ വിവാഹത്തിന് മുമ്പ് ഉദകപൂർവമുണ്ട് പുണ്യാഹമുണ്ട് പുണ്യാഹം എന്നൊക്കെ പറയുന്നത് അമ്പലത്തിൽ നിന്ന് കുറച്ച് വെള്ളം വാങ്ങിച്ചുകൊണ്ടിരുന്നതല്ല ആചാര്യൻ ചോദിക്കും നലത്തുക്കുകളോട് മനസ്സമാധികത മനസ്സ് ആ ജലത്തെ പുണ്യാഹമാക്കുന്നത് മനസ്സ് നേരെയാവണം അവർ മറുപടിയും പറയും സമാഹിത മനസ്സ് ഇപ്പൊ പുണ്യാഹമുണ്ട് ലാജം ഹോമിക്കണം കാരണം ഒരു സംസ്കാരത്തിൽ ഒരു വീട്ടിൽ വളർന്നവളായി പെൺകുട്ടി കന്യാദാനം കഴിഞ്ഞ് മറ്റൊരു ഭർത്തൃഗൃഹത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ എത്തുമ്പോൾ എന്റെ വീട്ടിൽ സാമ്പാർ വെച്ച പോലെ ആയില്ല ഇവര് വെക്കുന്നത് പിന്നെ വീട്ടിലെ സുഖം തീർന്നു ഞങ്ങൾ സാമ്പാർ ഇങ്ങനെയല്ല വെക്കുന്നത് തേങ്ങയൊന്നും ചേർക്കില്ല നിങ്ങൾ ഈ പാലക്കാട്ടുകാരുള്ള തേങ്ങയൊക്കെ അരിഞ്ഞ് അരച്ച് മോശം വായി വെച്ച് കൂട്ടാൻ കൊള്ളില്ല ആ കുടുംബത്തിൽ കലക്കമായി ഞങ്ങൾ രവ വറത്തിട്ടാണ് ഉപ്പുമാവ് വെക്കുന്നത് ഇമ്മ വെള്ളവും തിളപ്പിച്ച് തലയിലേക്ക് വാരിയിടുകയാണ് അപ്പൊ ആഹാരത്തിൽ ഒരു കുഴപ്പമുണ്ടാവും അപ്പൊ അവളുടെ ഗോത്ര സംസ്കാരങ്ങൾ വളരെ മാറണം അതിനാ അവളെ ശൈശവത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കുന്നത് കുടുംബബന്ധത്തിന് വേണ്ടിയല്ല അന്ന് ജനസംഖ്യ മുപ്പത് ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ ഈ രാജ്യം കൈമാറി കൊടുക്കുമ്പോൾ ഈ വിവാഹമൊക്കെ ഇരുപത്തെട്ടും പതിനെട്ടും ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ട് ജനസംഖ്യ ഇത്രയും കയറിയത് മറന്നുപോകരുത് കാരണം ശൈശവത്തിൽ വാസനകൾ പ്രേരണ ചെലുത്താൻ തുടങ്ങുന്നതിന് മുമ്പ് അതിലുപരി അവളുടെ ഗോത്രനാമാദികളെ പോലും ഗോത്രസൂത്രാദികളെയെല്ലാം ഭർത്തൃഗോത്രത്തിലേക്ക് പറിച്ചു മാറ്റി ഇനി അവൾക്ക് ഗോത്രാന്തര ബന്ധങ്ങൾ ഇങ്ങോട്ടില്ല മാത്രവുമല്ല വിവാഹത്തിൽ അസഗോത്രയും അസപിണ്ടയുമായിരിക്കണം സ്വത്തുപോകാതിരിക്കാൻ ബന്ധപ്പെട്ടവർ തമ്മിലാകരുത് വിവാഹം ഇപ്പൊ എല്ലാ സമുദായങ്ങളും ബന്ധപ്പെട്ടവർ തമ്മിലാ വിവാഹം തോന്നും ഫലമാണ് അപസ്മാരം ഇതൊക്കെ യാജ്ഞവൽക്കിനെ പറ്റും ഈ രോഗങ്ങളെ പറ്റി വരെ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് അപ്പോ അസഗോത്രയും അസപിണ്ടയുമായവളെ വിധിവത് ജ്യേഷ്ഠൻ തന്നെ സഹോദരൻ തന്നെ രാജം ഹോമിച്ച് ഗോത്രനാമാദികൾ മാറ്റി ഭർത്തുഗോത്രത്തിലാക്കി പിടിച്ചുവിടുക പിടിച്ചുവിടുക്കുന്നതിന് ഒരുപാട് ചടങ്ങുകളുണ്ട് എല്ലാം പറഞ്ഞു നമ്മൾ നേരെ ഒരുപാട് പോകുന്നതിൽ ഒന്ന് സൂചിപ്പിച്ച് സൂചിപ്പിച്ചു പോകാം വിവാഹം കഴിക്കുന്ന എന്തിനാ പുത്രന്മാരെ കൊടുക്കാനല്ല ബാലയെ നിന്നെ ഞാൻ ശുഭേച്ഛ സുവിചാരണ സത്താപത്തി അസംസക്തി പദാർത്ഥാഭാവനി തുര്യക എന്ന ഏഴ് പടവുകളിലൂടെ കൊണ്ടുപോകാമെന്നുള്ള പ്രതിജ്ഞയാണ് വിവാഹം ഇതിന് സപ്തപതി എന്ന് പറയും ഇപ്പൊ ഇല്ല നമ്മുടെ വീഡിയോ വിവാഹങ്ങൾ ഒന്നതിനു ശേഷം ഇതില്ല കാരണം വെച്ചാൽ വരൻ വധുവിന്റെ വലത്തുകാലിൽ പിടിച്ച് ഏഴ് ചുവടുകൾ വെപ്പിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല ഏഴ് ചുവടുകൾ വെക്കണം അതിൽ ഓരോ ചുവടും ശുഭേച്ഛ സുവിചാരണ തനുമാനസ സത്താപത്തി അസംസക്തി പദാർത്ഥാഭാവനി തുര്യക അതിനാ വിവാഹം കഴിക്കുന്നത് രാമായണത്തിൽ ഇതിന്റെ ഒരു ചിത്രം തന്നെയുണ്ട് നമ്മുടെ പരമപിതാവിനോട് പരമേശ്വര പത്നി ചെന്ന് ചോദിക്കുന്നുണ്ട് ദേവ ദേവദേവ എന്താണ് ലോകതത്വം അതാ ഭാര്യ അന്വേഷിക്കുന്നത് അതുകൊണ്ടേ ശാന്തി ഉണ്ടാവൂ മക്കളുണ്ടായാലും ശാന്തി ഉണ്ടാവില്ല അത് നിങ്ങളിൽ പലർക്കും അറിയാവല്ലോ മക്കളുണ്ടായിട്ടും ശാന്തിയില്ലാതെ നിങ്ങൾ പലരും ഇവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് പിന്നെ ഞാനത് കൂടുതൽ പറയണ്ട പോട്ടെ ബാലകൃഷ്ണമായിട്ട് കൂട്ടിയാൽ മതി മക്കളല്ല ശാന്തി പരമമായ സത്യമാണ് അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ ഈ സപ്തപതിയില് ഏഴ് ചുവടുകള് വരൻ വ്യക്തിയാണ് വരനാണ് ഗുരു നിന്നെ ഞാനിതിലെ കൊണ്ടുപോകാം പഠിപ്പിക്കുകയാണ് അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് വിധിവത് അറിവ് നേടിയ ഭാര്യയിലും ഭർത്താവിലും കുഞ്ഞുണ്ടാവണം അല്ലെങ്കിൽ അവൻ മൃഗതുല്യനാണ് കാമനയിൽ നിന്നുണ്ടാവരുത് അതുകൊണ്ടാണ് അവനെ ധർമ്മജൻ എന്നാണ് വിളിക്കുക അവൻ ധർമ്മത്താൽ ജനിച്ചവനാണ് കാരണം ഇതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഭാര്യ ഭർത്താവിനോട് പറയും നമ്മുടെ വംശവൃക്ഷത്തിന് വേണ്ടി ഒരു പുത്രനെ എനിക്കങ്ങ് ദാനം ചെയ്യണം താൻ തന്റെ സമാധിയിൽ നിന്ന് ഉണർന്ന് ഒരു പുത്രനെ ദാനം ചെയ്യാം അതുകൊണ്ട് തപസ് വേണം നമുക്കിവിടെ പ്രസ്തുതത്തിൽ വ്യാസൻ അമ്മയോട് പറഞ്ഞു അമ്മയെ അവരോട് തപസ്സനുഷ്ഠിക്കാൻ പറയൂ ഒന്നര കൊല്ലമെങ്കിലും വാസര വാസീത ഒരു കൊല്ലം എങ്കിലും അപ്പൊ സനിവാര്യമാണെന്ന് സ്മൃതികൾ പറയുന്നുണ്ട് ഗുരുക്കന്മാരുടെ അടുക്ക ചെല്ലുമ്പോഴും പഠിക്കണമെങ്കിൽ ഒരു കൊല്ലമെങ്കിലും അവരോടൊപ്പം അവരുടെ ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ അറിഞ്ഞ് തപസ് ചെയ്ത് മാത്രമേ ഉപദേശം കേൾക്കാവൂ എന്ന് പറയും അപ്പോ അമ്മയ്ക്ക് ധൃതിയായി മോടെ അതിനൊക്കെ സമയമില്ല മോനെ ഇവിടെ ആകെ അനാഥത്വം വരുന്നു പെട്ടെന്ന് പുത്രൻ വേണം വിധിയെ നമുക്ക് തടുക്കാൻ പറ്റില്ലല്ലോ വ്യാസൻ തന്നെ പറയുന്നുണ്ട് ആയിക്കോട്ടെ അങ്ങനെയാണ് അംബികയില് അന്ധൻ ജനിക്കുന്നു തപസ്സിന്റെ കുറവുകൊണ്ടാണ് അന്ധനായി പോയത് കാരണം തപസ്സുണ്ടെങ്കിൽ വ്യാസന്റെ അന്തർഗതം കാണുമായിരുന്നു ശരീരകണ്ടെ അക്കുരൂപം കാണാൻ കഴിയാതെ തപസ്സില്ലാത്തവർ നോക്കുമ്പോഴേ കുഴപ്പം തപസ്സില്ലാതെ ജനിക്കുന്ന സമസ്ത സന്താനങ്ങളും ദാ ഇതുപോലാണെന്ന് നമ്മുടെ പൂർവ്വരൂപം നോക്കി പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ട് ദ മഹാനായ വേദം രസിച്ചവനായ ഉന്നതനായ തപസ്വിയായ എനിക്ക് പുത്രൻ ഇങ്ങനെയാണ് ജനിച്ചതെങ്കിൽ വേദം വ്യസിക്കാത്ത തപസ്സില്ലാത്ത ഈ വിഷയപ്രപഞ്ചത്തിലൂടെ മുങ്ങിക്കുളിച്ച് നടക്കുന്ന നിങ്ങളുടെയൊക്കെ പുത്രന്റെ കഥ എന്താണ് ഹി ഞാൻ പറയുക മഹാഭാരതം പഠിക്കാൻ രസമാണ് ഇപ്പോ ദുഃഖതപ്തനായിട്ട് ഒരുത്തം നമ്മളെ എടുക്ക വരുമ്പോൾ അവനോട് പറഞ്ഞാൽ നോക്കൂ വ്യാസൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്തിനാണ് നിങ്ങൾ ഖേദിക്കുന്നത് തപസ്സുണ്ടോ ഇല്ല എന്നാൽ ഒരു കാര്യം ചെയ്യൂ ഇത് ജന്മകൃതമെന്ന് വെക്കൂ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ തപസ്സൊക്കെ കഴിഞ്ഞ് മതിയെന്ന് സമാധാനിക്കൂ സിമ്പിൾ ഹേ തപസ്സൊന്നും പറ്റില്ല എനിക്ക് ശാന്തി കിട്ടണം കിട്ടില്ല ഹേ ഉറപ്പാണ് പ്രയാസമല്ലേ ഇത് പഠിക്കാൻ അഭിപ്രായ വ്യത്യാസം തോന്നൂലേ വളരെ പ്രയാസമില്ലേ ഇത് പഠിക്കാൻ അതുകൊണ്ട് ഇതിന്റെ പോക്ക് മുഴുവൻ അടുക്കോടെ അടുക്കോടെ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നോട് ഒരുപാട് വിയോജിക്കും കാരണം വ്യാസൻ ഇത് വളരെ അടുക്കോടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് വ്യാസൻ അമ്മയോട് വളരെ വ്യക്തമായി പറഞ്ഞു അമ്മേ തപസ് വേണം ഇതിന് മഹാഭാരത എടുത്ത് വായിച്ചു നോക്കണം രംഗമൊക്കെ ഹൃദയസ്പൃക്കാണ് ഈ പുത്രം ജനിച്ചു ജന്മാന്ധൻ അന്ധന്മാർക്ക് ആർക്കും കണ്ണു കാണുകയല്ല അല്ലേ ജന്മാന്ധന് കണ്ണു കാണുകയില്ല സ്വഭാവമാണ് കാമാന്തോനൈവ പശ്യതി മതോന്മത്താന പശ്യന്തി അർത്ഥി ദോഷം നശ്യതി ഇതൊക്കെ അന്ധന്മാർ തന്നെയാണ് അതുകൊണ്ട് ഒരുവൻ ഇങ്ങനെ നോക്കാം അമ്പാലികയിൽ രണ്ടാമൻ അവക്കും വെറുപ്പാ തോന്നി ഒരു പുത്രനുണ്ടായി അവൻ പാണ്ഡുവായി പാണ്ഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാണ്ഡ് എന്ന് പറയുന്നതല്ല പാണ്ഡു എന്ന് പറഞ്ഞാൽ അനീമിയ വിളർച്ച ഉള്ളവൻ ഒരിക്കലും ഊർജ്ജസ്വലതയില്ലാത്തവൻ എന്നാൽ ഊർജ്ജസ്വലതയൊക്കെ കാണിക്കുന്നില്ലേ അതുകൊണ്ട് കാര്യമില്ല എന്ന് സാരം പാണ്ഡുവായി മൂന്നാമതും അമ്മയുടെ ആഗ്രഹം നിവർത്തിക്കായിക്കൊണ്ട് സമീപിക്കുമ്പോൾ അവര് തോഴിയെ പറഞ്ഞു കർമ്മം കൊണ്ട് തന്റെ മനസ്സിനെ അന്ധക്കരണത്തെ ശുദ്ധമാക്കിയവളും വിനയം കൊണ്ട് എല്ലാം സാമിഭാവത്തിൽ കണ്ട് ശീലിച്ചവളുമായ തോഴി വ്യാസനെ ഈശ്വരനായി തന്നെ പൂജിച്ചു അറിവിന്റെ എളിമ അവൾക്കുണ്ടെന്നറിഞ്ഞ വ്യാസൻ അവളിൽ ഉത്തമനും സർവാതിരിക്തമായ ജ്ഞാനത്തിന്റെ ഉറവിടവുമായ ദ്വിതുരനെ ജനിപ്പിച്ചു ഇതൊക്കെ വലിയ വലിയ സൂചനകൾ നമുക്ക് തരുന്നുണ്ട് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തനിക്കൊരു പുത്രനെ ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കാനൊരുങ്ങുന്ന ഭാര്യയുടെ എളിമയിലാണ് ആ പുത്രന്റെ സ്വഭാവശുദ്ധിയുടെ എല്ലാ അംശങ്ങളും ആദ്യമായി കോർത്തിണക്കുന്നതെന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരെ എല്ലാം വെല്ലുന്ന ഭാഷയിൽ അന്നേ രചിക്കാൻ ഇവിടുത്തെ ശിഷ്യമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനിച്ചു ദുഃഖകഥ തുടരുകയാണ് സമയം നമുക്കിവിടെ നിർത്താം بکی نا کے